സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മരിച്ചുപോയ ആളുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുമോ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയവർ കേൾക്കുകയും കാണുകയും ചെയ്യും ഈ ലോകത്ത് നിന്ന് അവരെ ഈ ഭൂമിയിൽ നിന്ന് എവിടെ വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കുവാനും ഉത്തരം ചെയ്യുവാനും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ നേരിൽ കാണുവാനും വരെ മരണപ്പെട്ടുപോയ മഹത്തുക്കൾക്ക് സാധിക്കും എന്നുള്ളതിന് രേഖയായിക്കൊണ്ട് അത്തരം അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകളെ വിശകലനം നടത്തുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ അവർ സാധാരണയായി പറയാറുള്ള ആയത്തുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബദറിന്റെ പശ്ചാത്തലത്തിൽ പറയപ്പെടാറുള്ള ചില ദുർവ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അതേപോലെയുള്ള ചില തെളിവുകൾ കൂടി അവരുദ്ധരിക്കുന്ന ചില തെളിവുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം മതിയാക്കുകയാണ് അവർ പറയുന്ന വേറൊരു തെളിവ് മരിച്ചുപോയ ആളുകൾക്ക് കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കും എന്നുള്ളതിന് പറയുന്ന ഒരു തെളിവ് നമ്മളൊക്കെ സാധാരണയായി കബർ സിയാർത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ കബറാളികളോട് സലാം പറയാറുണ്ടല്ലോ കബറാളികളോട് സലാം പറയുന്നത് അവർ കേൾക്കുകയും കാണുകയും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറയും പോലെ അവരോട് ഈ സലാം പറയുന്നത് അപ്പോൾ തന്നെ അതവർ കേൾക്കും എന്നുള്ളതിനുള്ള തെളിവല്ലേ കേൾക്കുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറയുന്ന അതേ ശൈലിയിൽ ഒരഭിമുഖ സംഭാഷണത്തിന്റേതായ ശൈലിയാണല്ലോ പ്രയോഗിക്കുന്നത് അലയിക്കും നിങ്ങൾക്കുമൊക്കെയാണല്ലോ പറയുന്നത് തന്നെയുമല്ല ഒരാളെ മറ്റൊരാൾ സിയാറത്ത് ചെയ്തു സാറ യസൂറു അല്ലെങ്കിൽ സിയാറത്ത് ചെയ്തു എന്നൊക്കെ പറയണമെങ്കിൽ സന്ദർശിച്ചു എന്ന് പറയണമെങ്കിൽ സന്ദർശിക്കപ്പെടുന്ന വ്യക്തിക്ക് സന്ദർശിച്ചവനെ മനസ്സിലാവുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യണം എങ്കിലേ അത് സന്ദർശനം എന്ന് പറയാറുള്ളൂ അപ്പൊ കബർ സിയാറത്ത് ചെയ്യുക മരണപ്പെട്ടവരെ സന്ദർശിക്കുക എന്നുള്ളത് തന്നെ ആ പദപ്രയോഗത്തിൽ നിന്ന് തന്നെ മരിച്ചുപോയ ആളുകൾ ഈ വരുന്ന ആളെ കേണും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായും അറിയിക്കുന്നു എന്ന് എഴുതിവിടുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറുപക്ഷത്തുള്ള പണ്ഡിതന്മാർ എന്താണ് സത്യാവസ്ഥ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ കബറാളികളെ സിയാറത്തിന് പോകുമ്പോൾ ഒരു മുസ്ലിമാണെങ്കിൽ ആ കബറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുന്നതിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സലാമു അലൈക്കും മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ അല്ലാഹു ലാഹിഖൂൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ രക്ഷയുണ്ടാകട്ടെ നിങ്ങളോടൊപ്പം ഞങ്ങളും വഴിയെ വന്നു ചേരേണ്ടവരാണ് എന്നിങ്ങനെ പറയാൻ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇവർ പറയുന്നത് അലൈക്കും എന്നാണല്ലോ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കൂലെങ്കിൽ പിന്നെ ഇതിനാ നിങ്ങൾക്ക് എന്ന് പറയുന്ന പൊട്ടത്തരല്ലേ അതിൽ നിന്ന് കിട്ടിയില്ല മുജാഹിദെ മരിച്ചോര് കേൾക്കുന്നു നിങ്ങൾക്ക് രക്ഷണ്ടാവട്ടെ നിങ്ങളോടൊപ്പം ഞങ്ങളും വരുന്നു എന്നൊക്കെ പറഞ്ഞ് സന്ദർശിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സന്ദർശിച്ച ആളെ മനസ്സിലാകട്ടെ അയാൾ പറയണ കേൾക്കണ്ടേ അയാൾ അയാളെ കാണണ്ടേ എങ്കിലല്ലേ സന്ദർശനം എന്ന് പറയൂ അതുകൊണ്ട് ആ സന്ദർശനം എന്ന പദപ്രയോഗത്തിലൂടെയും സന്ദർശിക്കുന്ന വ്യക്തി അവർക്ക് ചൊല്ലുന്ന സലാമിന്റെ പദപ്രയോഗത്തിലൂടെയും മരണപ്പെട്ടു പോയ ആളുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുമെന്ന് ഉറപ്പായി ഇതാണ് പ്രചരണം ഇത് ശരിയല്ല നബി സല്ലാഹു അലൈഹി വസ്ല്ലം അവർക്ക് സിയാറത്ത് ചെയ്യുമ്പോൾ സലാം പറയാൻ വേണ്ടി പറഞ്ഞത് ആ അവരെ വിളിക്കാനോ അല്ലെങ്കിൽ ആ വിളി അവരെ കേൾപ്പിക്കാനോ അവരിൽ നിന്ന് ഇങ്ങോട്ട് സലാം അടക്കാൻ പ്രതീക്ഷിക്കാനോ അവരെ സലാം കേൾപ്പിക്കാനോ അല്ല മറിച്ച് അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതാണ് പിന്നെ എന്തിനാ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണെന്നൊക്കെ പറഞ്ഞ എന്തിനാ അവർ സിയാറത്ത് ചെയ്യുന്നത് തന്നെ മരണത്തെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും ചിന്തയുണ്ടാക്കുവാനാണ് ആ ഓർമ്മ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുകയാണ് ഇതാ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇവിടെ വരേണ്ടവനാണ് അതല്ലാതെ മരിച്ചോലെ വിളിച്ചിതാ ഞങ്ങൾ താങ്കളോടൊപ്പം വരുന്നു നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് ശാന്തി എന്ന് പറയുകയും അവരത് കേട്ട് ഉത്തരം ചെയ്യുകയും വന്നവനെ മനസ്സിലാക്കുകയും കാണുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുക എന്ന നിലക്കല്ല ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ റസൂലുള്ളാനോട് സലാം പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്നെ നമ്മൾ ഒരിക്കൽ വിശദമായി സംസാരിച്ചതാണ് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല സൂചന മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ നിന്നുകൊണ്ടും അല്ലാതെയും കുബായിലെ പള്ളിയിൽ വെച്ചുമൊക്കെ സഹാബത്ത് നിസ്കരിച്ചില്ലേ നിസ്കരിച്ചപ്പോഴൊക്കെ അവര് അത്തഹിയാത്ത് ചൊല്ലിയപ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പ്രാർത്ഥിക്കാത്ത അത്തഹിയാത്ത ആരെങ്കിലും ചൊല്ലിയോ എല്ലാവരും അങ്ങനെയാ പ്രാർത്ഥിച്ചത് എന്നിട്ട് നബിയുടെ നേരെ ബാക്കിൽ റസൂളുള്ള ജീവിച്ചിരിക്കുമ്പോ റസൂളുള്ള മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോ റസൂലുള്ളാടെ നേരെ ബാക്കിലുള്ള ആൾക്കാർ അസ്സലാം വലൈക്ക് അയ്യോഹൻ നബിയു എന്നുള്ള വിളിയെങ്കിലും റസൂള്ള കേട്ടോ കേട്ടിട്ടോ അപ്പള്ളിയിലെ ബാക്കിലെ സ്വപ്പ് കേട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിയിൽ നിന്ന് കേട്ടോ ലോകത്ത് എത്ര മനുഷ്യന്മാർ നിസ്കരിച്ചു ആരെങ്കിലും കേട്ടോ കേട്ടിട്ടില്ല അപ്പൊ അവിടെ എന്താണ് ഒരു പ്രാർത്ഥനയാണ് എന്നിട്ട് ആ റസൂൽ സലല്ലാഹു അലൈ വസ്ലം മഫാത്തായി പോയതിന്റെ ശേഷം ഇനി ഇവിടെ നിന്ന് നമ്മൾ വിളിച്ചാൽ എല്ലാ വിളി കേൾക്കുന്നു പറഞ്ഞാൽ അതെങ്ങനെയാണ് നിങ്ങൾ പറയുന്ന യുക്തിയോട് തന്നെ യോജിക്കുക ഒന്നത് ഇനി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കും പോലെയാണല്ലോ സലാം പറയുമ്പോൾ നമ്മൾ സലാം പറയുന്നത് നിങ്ങൾക്കുണ്ടാകട്ടെ അല്ലെങ്കിൽ നിന്നോടൊപ്പം എന്നൊക്കെ പറയുന്ന ആ ജീവിച്ചിരിക്കുന്ന കേൾക്കുന്ന കാണുന്ന ഒരു മനുഷ്യനോട് പറയും പോലത്തെ ശൈലിയാണല്ലോ നമ്മൾ സ്വീകരിക്കുന്നത് എന്നതാണ് ന്യായമെങ്കിൽ അതുകൊണ്ട് ആ ശൈലി ഒരാൾ സ്വീകരിച്ചത് കൊണ്ട് ഈ സാധനം കേൾക്കും എന്ന് ഒരു നിലക്കും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അതിനെന്താ തെളിവ് ജീവല്ലാത്ത ഒരുപാട് വസ്തുക്കളോട് നബി ജീവുള്ളവരോട് സംസാരിക്കും പോലെ സംസാരിച്ചിട്ടുണ്ട് നബിയും സ്വഹാബത്തും നമ്മളൊക്കെ തന്നെ ഇപ്പൊ സംസാരിക്കുന്നില്ലേ ജീവല്ലാത്ത സാധനത്തിനോട് ജീവുള്ളവരോട് സംസാരിക്കും പോലെ ആണ് നിങ്ങളൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത് എത്രയോ തെളിവുകളുണ്ട് ഒന്നാമതായി തന്നെ എന്റെയും നിങ്ങളുടെയും തന്നെ നിത്യജീവിതത്തിൽ നബി സല്ലാഹു അലൈ കാണിച്ചിരുന്ന ഒരു സുന്നത്തുണ്ട് ചന്ദ്രപ്രവി കാണുന്ന അവസരത്തിൽ ഹിലാലിനെ കാണുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് നാം മാസപ്പിറവി കാണുമ്പോൾ നമ്മളെ ചന്ദ്രനെ നോക്കിക്കൊണ്ടൊരു പ്രാർത്ഥന പറയുന്നുണ്ട് എന്താ പറയുന്നത് അഹില്ലഹു ഈ ചന്ദ്രനെ ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം നിർഭയത്വം വിശ്വാസം രക്ഷ സുരക്ഷിതത്വം അതേപോലെ തന്നെ ഇസ്ലാമികമായ ജീവിതം ഇതിനൊന്നും എതിരല്ലാത്തൊരു മാസമായി തീരണം എനിക്കിത് എന്റെ ജീവിതത്തിൽ യാതൊന്നും ഉണ്ടാകരുത് പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്നിട്ട് നമ്മൾ പറയുകയാണ് റബ്ബീ എന്റെ റബ്ബും റബ്ബുക്ക നിന്റെ റബ്ബും അല്ല അല്ലയാകുന്നു ആരോടാ പറഞ്ഞത് ചന്ദ്രനോട് ആ ചന്ദ്രനെ വിളിച്ചുകൊണ്ട് കമറിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് റബ്ബി എന്റെ റബ്ബും റബ്ബുക്ക നിന്റെ റബ്ബും അള്ളയാണ് അപ്പൊ നിന്റെ റബ്ബ് റബ്ബുക്ക എന്ന് പറഞ്ഞത് ആരോടാ അത് മുസ്ലിംമാര് വ്യക്താക്കണം ഈ റബ്ബുക്ക എന്ന് പറഞ്ഞത് ആരോടാ ചന്ദ്രനോട് ചന്ദ്രൻ ഇത് കേൾക്കുമോ കേൾക്കില്ലെന്ന് ഉറപ്പല്ലേ പിന്നെന്തിനാ കേൾക്കുന്ന ആളോട് സംസാരിക്കുന്ന ശൈലി പറഞ്ഞത് റബ്ബുക്ക എന്ന് പറഞ്ഞ എന്തിനാ അതങ്ങനെയാ അത് മനുഷ്യനെ പഠിപ്പിക്കുകയാണെന്ത് എല്ലാവരുടെയും റബ്ബ് അള്ളന്നെയാണ് ആരെ കൊണ്ടും ഇവിടെ ഒരു ശക്തിയില്ല അള്ളാനെ കൊണ്ടേ എല്ലാത്തിനും കഴിയൂ അല്ലാതെ അത് ചന്ദ്രനെ കേൾപ്പിക്കലോ ചന്ദ്രൻ നമ്മളെ കാണുന്നു എന്ന് മനസ്സിലാക്കിപ്പിക്കലോ അല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചു ഇനി നിങ്ങൾ നോക്കും വേറൊരു തെളിവ് സാധാരണ ഏറ്റവും ചന്ദ്രനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് ഒരു തെളിവാക്കാം എന്താ ഏയ് ചന്ദ്രനെ വിളിച്ചിട്ടുണ്ടല്ലോ റബ്ബുക്കാന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇനി ചന്ദ്രനെയൊക്കെ ആരാധിക്കാം ചന്ദ്രമാമ രക്ഷിക്കണേ എന്ന് പറയാ കാരണം അള്ളാഹ് റസൂലിനെ വിളിച്ചത് റബ്ബുക്ക എന്റെ റബ്ബും എന്റെ റബ്ബുക്ക അല്ലയാണ് അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളോട് പറയും പോലത്തെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അയാൾ കേൾക്കുന്ന തെളിവല്ല ഇനി സാധാരണയായിട്ട് വേറൊന്ന് നോക്കും മറുപക്ഷ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ പറയുന്നതിൽ നമ്മൾ അംഗീകരിക്കാത്ത വേറെ ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ എത്തുമ്പോൾ പറഞ്ഞുതരാം ഉദാഹരണമായി സുബഹീല ബാങ്കിലെ അസ്വലാത്ത സൈതുമ്മനോ എന്ന് പറയാറുണ്ട് അപ്പൊ റസൂള്ള പഠിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ അയാൾ വിളിക്കുന്നത് പോലെയൊക്കെ നമ്മളും പറയണം അയ്യാർ ഫലി ഹയ്യാറൽ പലിയിലും മാത്രം വ്യത്യാസമുണ്ട് അവിടെ നമ്മൾ ലാഹുല വലാഹുവത്തെ ഇല്ലാതില്ല എന്നാ പറയേണ്ടത് അസ്വലാത്ത് സൈതുമ്മനോ എന്ന് പറയുമ്പോഴോ അപ്പോ സാധാരണയായിട്ട് ഇവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ മരിച്ചോര് കേൾക്കുന്നു പറയുന്ന ആൾക്കാർ പഠിപ്പിക്കുന്ന ഒരു അതീതാണെന്ത് സ്വതക്കുത്താവ് വരിയുത്താണ് പറയണം എന്താ ഇതർത്ഥം സ്വതക്കുത്ത അസലാത്ത കയറുമ്പോഴുണ്ടാവും ഉറക്കിനേക്കാൾ ഉത്തമം നിസ്കാരമാണ് കൂട്ടരെ വരീൻ നിസ്കാരമാണ് ഉറക്കിനേക്കാൾ ഉത്തമെന്ന് വിളിച്ചു നമ്മൾ നമ്മളത് കേൾക്കുന്നവൻ വീട്ടിലിരുന്നിട്ട് പറയുന്നുവെന്ന് സ്വതകൃത്താവ് പരിത്ത നീ സത്യം പറഞ്ഞിരിക്കുന്നു നീ നന്മ ചെയ്തിരിക്കുന്നു കണ്ടോ ഇത് പറയണോ പറയണ്ടെന്ന് എന്ന് വേറെ വിഷയ ഞാൻ പറഞ്ഞുതരാ ഇത് പറയൽ തിന്നത്തില്ല കാരണം എന്താ ഹദീസിൽ അത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അസലാത്ത് കയറുമിനുണ്ടോ എന്ന് പറയുമ്പോൾ സ്വതത്താവ് പരിരുത്താന്ന് പറയണമെന്ന് സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അത് വേറെ വിഷയം ഇത് പറയൽ സുന്നത്താന്ന് പറയുന്ന ആൾക്കാരോടാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നില്ലേ സ്വതക്കത്താവ് പരിരുത്താൻ നിങ്ങളെ പള്ളിയിലെ മുക്രിക്ക ഇത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ സ്വതക്കത്താവ് പരിരുത്താന്ന് പള്ളിയിൽ നിന്നും പറയുന്നു വീട്ടിൽ നിന്നും പറയുന്നു വഴിയിൽ വെച്ച വാങ്ങി വെക്കണമെങ്കിൽ അവിടെ നിന്നും ഇന്നേ വരെ ഒരു മുക്രിക്കങ്ങൾ സ്വതക്കുത്ത ബരിർത്ത നീ സത്യം പറഞ്ഞു നീ പുണ്യം ചെയ്തു എന്ന് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കാറുണ്ടോ ജീവിച്ചിരിക്കണ മുക്രിക്ക അസ്വലാത്ത് കയറുന്നോ എന്ന് പറയുമ്പോ നമ്മൾ സ്വതക്കുത്ത നീ സത്യം പറഞ്ഞടോ എന്ന് പറയുമ്പോൾ കേട്ടോ കേട്ടില്ല അപ്പൊ ജീവിച്ചിരിക്കുന്നവരോട് നടത്തുന്ന ആ ശൈലി സ്വീകരിച്ചതുകൊണ്ട് അയാൾ കേട്ടോളണമെന്നില്ല ഒരു അതായില്ലേ ഇനി വേറൊരു തെളിവ് നോക്കും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ സലാം കൂട്ടുന്നു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള അസ്സലാം അലൈക്കും റഹ്മത്തുള്ള ഇടത്തോട്ടും വലുപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ സലാം വീട്ടുന്നത് ആരോടാ മൗമീങ്ങളായ ആളുകളൊക്കെ കരുതണത് സലാം അടക്കുമ്പോ ഇത് ഇമാമിനും തന്റെ കൂട്ടത്തിലുള്ള ഇടത്തും വലുത്തുമുള്ള ആളുകൾക്കും ഇവിടെ ഹാജരുണ്ടായിട്ടുള്ള മുഴുവൻ മലക്കുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വലൈക്കും പറയുന്നത് എന്ന് വിചാരിക്കണം വിചാരിക്കണോ വിചാരിക്കണ്ടേന്ന് വേറെ വിഷയം വിചാരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഒരു കൂട്ടർ വിചാരിക്കണ്ട അങ്ങനെയല്ല എന്റെ ഉദ്ദേശം എന്ന് പറയുന്നവരുണ്ട് ഏതോ ആകട്ടെ അതല്ല എന്റെ വിഷയം അതല്ല എന്റെ വിഷയം അങ്ങനെ ഉദ്ദേശിക്കണം എന്ന് കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എങ്കിൽ നമ്മൾ അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞിട്ട് എത്ര ആൾ കേട്ടു നമ്മളെ തൊട്ടപ്പുറത്തിരിക്കണ അസ്ലാം വലൈക്കും എന്ന് ഒരാൾ കേൾക്കുന്നുണ്ട് മുമ്പിലത്തെ സഫിരാൾ പറഞ്ഞ അസ്ലാം വലൈക്കും എന്ന് നമ്മൾ ഉദ്ദേശിച്ചല്ലേ എല്ലാവർക്കും നമ്മൾ കേട്ടോ വേറെ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും കേട്ടോ എല്ലാവരും കേട്ടോ കേട്ടില്ല അപ്പൊ ഇവിടൊക്കെ എന്താ ഉദ്ദേശം ആ സലാമ കൊണ്ടൊക്കെ ഉദ്ദേശം എന്താ കേൾപ്പിക്കലല്ല ഉത്തരം കിട്ടലുമല്ല ഒരു പ്രാർത്ഥനയാണ് ഒരു പൊതുവായ പ്രാർത്ഥന അതിന്റെ രീതി പഠിപ്പിച്ചിരുന്നതാണ് അല്ലാതെ അക്കും നോക്കാണ് അവൻ കേൾക്കുമ്പോൾക്ക് നിങ്ങളൊക്കെ കേട്ടു ഉത്തരം ചെയ്തു എന്ന നിലക്കല്ല ഇനി നിങ്ങൾ വേറെ ഉദാഹരണം ബഹുമാനപ്പെട്ട ഉമർഹത്താബ് ഒരിക്കൽ ഹജറുൽ അസ്വദിന്റെ അടുത്ത് ഇങ്ങനെ എത്തിയപ്പോ സവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തിയപ്പോ മുത്തി കല്ലിനെ മുത്തി കല്ലിനെ മുത്തിയിട്ട് പറഞ്ഞു വല്ലാഹി ലഖദ് അലിംതു അന്നക ഹജറുൻ وأنك لا تضر ولا تنفع ولولا أني رأيت رسول الله صلى الله عليه وسلم قبلك ما قبلتك رواه البخاري مسلم ഹജറുൽ അസ്വദിന്റെ നേർക്ക് നേരെ അതിനെ മുത്തിയിട്ട് അവിടെ നിന്നിട്ട് പറയുന്ന കല്ലിനോട് വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലഖദ് അലിംതു തീർച്ചയായും ഈ ഉമറിന് നിശ്ചയമായും അറിയാം അന്നക ഹജറുൻ നീ വെറും ഒരു കല്ലാണെന്ന് നീ ഒരു കല്ലാണ് ഹജറുൽ അസ്വദേ നീ വെറും ഒരു കല്ലാണെന്ന് നീ ഉമറിനറിയാം തന്നെയുമല്ല അന്നകലാ തവറുവലാ തസ്മഴു നീ ഉപദ്രവം ചെയ്യുകയോ അതേപോലെ തന്നെ വലാ തൻഫഴു നീ ഉപകാരം ചെയ്യുകയോ ചെയ്യില്ല എന്നും എനിക്കറിയാം പിന്നെ എന്തിനാ ഞാൻ നിന്നെ മുത്തിയത് ولولا أني رأيت رسول الله صلى الله عليه وسلم قبلك അള്ളാഹുവിന്റെ റസൂല് നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മാ കബ്ബൽ തുക്കി നിന്നെ മുത്താനി ഉമറിനെ കിട്ടില്ലായിരുന്നു ആരോടാ സംസാരിച്ചത് കല്ലിനോട് ആരാ സംസാരിച്ചത് ഉമർ ഹത്താബ് ഏത് ശൈലിയിലാ സംസാരിച്ചത് ഏ കല്ലേ നീ നിനക്ക് ഉപകാരം ചെയ്യാൻ പറ്റില്ല നീ ഉപദ്രവിക്കില്ല നീ വെറും ഒരു കല്ലാണെന്ന് എനിക്കറിയാം നിന്നെ റസൂൽ മുത്തുന്നത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ മുത്തില്ലായിരുന്നു പറയുന്നത് തെളിവോടോ കല്ല് കേൾക്കുവോ വിഗ്രഹത്തെ ആരാധിക്കുന്ന മുഴുവൻ നിങ്ങൾക്കും തെളിവായി പോയി എന്തേ ഉമർ ഹത്താബ് കല്ലിനെ വിളിച്ചിട്ട് വിളിച്ചതേ കല്ലുകെട്ടിലെ ജീവിച്ചിരിക്കുന്നവരോട് പറയുന്ന ശൈലിയിലല്ലേ പറഞ്ഞത് അതുകൊണ്ട് കല്ല് കേൾക്കുന്ന ആർക്കെങ്കിലും വാദമുണ്ടോ ആർക്കും വാദല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിനാ ഉമർ ഹത്താബ് ഇങ്ങനെ പറഞ്ഞത് ഫതുഹുൽ ബാരിയിൽ മൂന്നാം വാള്യം നാനൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിൽ കാണാം അവിടെ ഹാജരുള്ള മനുഷ്യന്മാരെ ഈ ആശയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് മൃഹത്താബത് പറഞ്ഞത് കല്ലിനൊരു ഉപകാരോപദ്രവം ചെയ്യാൻ പറ്റൂല ഈ മുത്തുന്നത് കല്ലിനൊരു കഴിവുണ്ടായിട്ടല്ല റസൂൽ സാഹാടെ ഒരു സുന്നത്ത് നടപ്പിൽ വരുത്തുകയാണെന്ന് സ്വഹാബത്തിന് കൂടെയുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ഹാജരുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അതല്ലാതെ കല്ല് കേൾക്കുമെന്ന നിലക്കല്ല ഫത്തുഹുൽ പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ നമ്മൾ വിചാരിക്കില്ലേ കല്ല് കേൾക്കുമെന്ന് ഇത് മുഖേന മുസ്ലിയാക്കന്മാര് വാദിച്ചേക്കുമോ എന്ന് കുറച്ചു കാലം മുമ്പൊക്കെ ചോദിക്കാമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഉറപ്പായി ഇവരെന്താ പറഞ്ഞ നിങ്ങള് കേട്ടോളി സുന്നി അഫ്കാർ സുന്നികൾ പത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇറങ്ങി സുന്നി അഫ്കാറിന്റെ പേജ് അഞ്ച് അഞ്ചിന് പറയാണ് ഈ വിഷയം പറഞ്ഞിട്ട് പിന്നെ ഉമർ റലിയുള്ള ഹജറുള്ള സുഖദിനോട് സംസാരിച്ചത് കേൾക്കും എന്ന വിശ്വാസത്തോടുകൂടി തന്നെയാണ് എന്ന് വേണം കരുതാൻ ഉണ്ടോ ഉമർ വിളിച്ചെന്തിനാണ് കേൾക്കുന്ന വിശ്വസിച്ച് തന്നെയാണ് ഇതാപ്പ ലൈറ്റസ്റ്റ് വ്യാഖ്യാനം എന്തുമാത്രം അബദ്ധത്തിലേക്കാണ് ഈ സമൂഹം പോകുന്നത് എന്തുമാത്രം അപകടത്തിലേക്കാണ് ഈ സമൂഹം പോകുന്നത് കല്ലിനെ വിളിച്ചിട്ട് കല്ല് കേൾക്കും വിചാരിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് കല്ല് കേൾക്കും ഇതാണ് വ്യാഖ്യാനം അപ്പൊ കല്ല് കേൾക്കൂല അതാ ഒപ്പം കൂടിയിട്ടുള്ള ആളുകളെ കേൾപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് എന്ന് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇനി വേറൊന്ന് നോക്കൂ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയുമ്പോൾ തന്നെയാണോ ഭൂമിയെ വിളിച്ചുകൊണ്ട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്തുണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാഫറ فأقبل الليل قال يا أرض ربي وربك الله أعوذ بالله من شرك وشر ما فيك وشر ما دخلت فيك وشر ما يدب عليك നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവുകയാണെങ്കിൽ നേരം ഇരുട്ടി തുടങ്ങിയാൽ അവിടുന്ന് പറയും യാ അർളുഹേ ഭൂമി റബ്ബീ വ റബ്ബുക്കില്ല എന്റെയും നിന്റെയും ഒക്കെ രക്ഷിതാവ് അള്ളാഹുവാണ് നിന്നിൽ നിന്നുണ്ടായേക്കാവുന്ന എല്ലാ ചെറുകളിൽ നിന്നും എന്റെ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു നോക്കണം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയെ വിളിച്ചുകൊണ്ടാ സംസാരിക്കുന്നത് ഭൂമി ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയെ വിളിച്ചത് ഭൂമി കേൾക്കുന്നാണോ എന്നാ പിന്നെ ഭൂമി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായി ഭൂമിയിൽ വിളിച്ചില്ലേ കല്ലും മണ്ണൊക്കെ കേൾക്കും ഭൂമി എന്ന് പറഞ്ഞാൽ കല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പ്രതിമകളും അപ്പൊ കേൾക്കും എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാരാജ്യം വിട്ടുപോകുന്ന സന്ദർഭത്തിൽ സങ്കടത്തോടുകൂടി മക്കയെ വിളിച്ചുകൊണ്ട് പറയുന്നു പാല റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി മക്കയെ വിളിച്ചുകൊണ്ട് പറയുകയാണ് മാ അത്തിയബക്കി മിൻ ബലദിൻ നീ എത്ര നല്ല രാജ്യമാണ് എന്റെ മക്ക രാജ്യമേ അതേപോലെ തന്നെ വലൗല അന്ന കൗമി അഖ്റജൂനി മിൻ കിമാ നിന്റെ നാട്ടിലുള്ള ജനങ്ങൾ എന്റെ ജനത നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ വേറൊരു രാജ്യത്തേക്കും ഞാൻ പോയിട്ട് താമസിക്കുകയില്ലായിരുന്നു ഇതാണ് നബി സല്ലാഹു അലൈവല്ലം മക്കയോട് പറയുന്നത് വിഷയം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങളുടെ ശ്രദ്ധ വേറെ ഇങ്ങോട്ട് പതിപ്പോതരുത് നബി സല്ലാഹു അലൈ വസ്ലം പറയുന്നു മക്കയെ വിളിച്ചുകൊണ്ടും ഭൂമിയെ വിളിച്ചുകൊണ്ടും ഒക്കെയാണ് പറയുന്നത് ഹേ ഭൂമി അല്ലയോ മക്ക രാജ്യമേ ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളോട് കേൾക്കുകയും കാണുകയും ചെയ്യുമെന്നൊക്കെ പറയപ്പെടാവുന്ന ഒരാളോട് സംസാരിക്കുന്ന ശൈലിയിലാണ് റസൂൾ വിളിക്കുന്നത് അപ്പൊ അതൊക്കെ അവർ കേൾക്കും തെളിവാണോ ലോകത്ത് ഇന്നേ വരെ ഒരു പണ്ഡിതനും ഈ ഭൂമിയും കല്ലും മണ്ണുമൊന്നും കേൾക്കും എന്ന നിലക്കാണ് എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ഇതേപോലെ തന്നെ പ്രവാചകൻ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലമിന്റെ തന്നെ ജീവിതത്തിൽ പ്രവാചകന്റെ കുട്ടി മരിച്ചു പോകുന്ന ആ സന്ദർഭത്തിൽ ഇബ്രാഹിം എന്ന കുട്ടി പ്രവാചകനുണ്ടായിരുന്ന ഒരു ആൺകുട്ടി ആ കുട്ടി മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ കുട്ടി ഇങ്ങനെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മടിയിൽ കുട്ടിയെ എടുത്തു വെച്ചുകൊണ്ട് റസൂർ പറയുന്നു ഇന്നീല മഹസൂനുൻ ഇബ്രാഹിം അല്ലയോ ഇബ്രാഹിമേ നിന്റെ വേർപാടിൽ ഞാൻ അങ്ങേറ്റം ദുഃഖിതൻ തന്നെയാണ് ഞാനിത് പറയുന്നത് ഒരാളോട് അഭിസംബോധന ചെയ്യുമ്പോൾ അയാൾ കേൾക്കാൻ വേണ്ടി അല്ലാതെയും പറയും ചുറ്റുഭാഗത്തുള്ള ആളുകൾ കേൾക്കാനും തന്റെ മനസ്സിന്റെ വേദന പറയാനുമൊക്കെ പറയാറുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു ഷുഹൈബ് നബി മരിച്ചുപോയ ശത്രുക്കളെ വിളിച്ചു പറഞ്ഞത് അതേപോലെ തന്നെ സാലിഹ് നബി ആ ജനതയെ വിളിച്ചു പറഞ്ഞതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നബി സല്ലാഹു അലൈ വസ്ല്ലം ഈ ചെറിയ കുട്ടി കുട്ടി എന്ന് പറഞ്ഞാല് വിളിച്ചാൽ വിളി കേൾക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ പ്രായമൊന്നും ആയിട്ടില്ല അക്കുട്ടിന്റെ മരണവേളയിലാണ് റസൂൽ എന്ന് പറയുന്നത് മോനെ നിന്റെ വേർപാടിൽ ഈ ബാപ്പ ദുഃഖിതനാണ് കേട്ടോ ആ ഹദീസിന് വ്യാഖ്യാനം വൈദ്യ ഇബിൻ ഹജർ അസ്കലാനി എന്തായാലും പറഞ്ഞത് ഒഫീഹി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ള ഒരാളോട് നമ്മൾ അഭിമുഖ സംഭാഷണം നടത്തുന്നു ഉദ്ദേശിക്കുന്നത് വേറൊരാളെയുമാകാം ഒരാളോടാ നമ്മൾ വിളിച്ചിട്ട് ഒരാളോടാ പറയുന്നത് പക്ഷേ ഉദ്ദേശം അയാളല്ല വേറെ ആരോ ആണ് വക്കുല്ലും റസൂലുള്ള തന്റെ കുട്ടിയോട് ഈ നേരത്തെ സംസാരിച്ചതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാരണം എന്താ ഒന്നീ കുട്ടി ചെറിയ കുട്ടിയാണ് കുട്ടിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല അഭിനന്ദനാണ് ഇത് പറഞ്ഞത് രണ്ടാമത്തൊരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ വളരെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് മരണത്തിന്റെ ചക്രാഹത്തിന്റെ സന്ദർഭത്തിലാണ് അതുകൊണ്ടും ആ കുട്ടിക്കത് മനസ്സിലാകില്ല പിന്നെ റസൂലുള്ള ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നോ وإنما أراد അവിടെ കൂടിയിട്ടുള്ള മറ്റുള്ള ആളുകളോട് സംസാരിക്കലാണ് അവരെ കാര്യം ധരിപ്പെടുത്തലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവൻ ഹജറുൽ അസ്കലാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു എന്തിനാ ഇതൊക്കെ പറഞ്ഞത് ഒരാളോട് ഒരാളോട് ജീവിച്ചിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ഒരാളോട് പറഞ്ഞു വന്നതുകൊണ്ട് അയാൾ കേൾക്കുമെന്നുള്ളതിന് തെളിവല്ല അപ്പൊ നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് സലാം പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബി ദൂരന്നായാൽ അല്ലെങ്കിൽ കേൾക്കാത്ത തരത്തിലായാൽ റസൂൾ കേട്ടിട്ടില്ല തന്നെയുമല്ല ചില ആളുകൾ എന്താ ഇപ്പോഴും പറയുന്നത് നബിസല്ലാഹു അലൈ വസ്ല്ലമിന് ആരെങ്കിലും സലാം പറഞ്ഞാൽ ആ സലാം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ലോകത്ത് മലക്കുകളുണ്ട് എന്നാണ് അപ്പൊ നേർക്ക് നേരെ നബി ഇത് കേൾക്കും അള്ളാഹ് റസൂല് പോലും സലാം പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ഒരു മലക്കത് എത്തിച്ചു കൊടുക്കണം എന്നാണ് വിശ്വാസമെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യം എന്താ റസൂല്ലാനോട് തന്നെ സലാം പറഞ്ഞാൽ എത്തിക്കുന്ന ബാക്കിയുള്ള വർത്താനൊന്നും കേൾക്കില്ല വേറുള്ള ഉലിയാക്കന്മാരോ പിന്നെ അവരിതെല്ലാം കേൾക്കും കാണും ചെയ്യുന്ന ഇതൊക്കെ പുൽക്കൊടികളാണ് ദുർബലമായ വ്യാഖ്യാനങ്ങളാണ് ഇനി കേട്ടോ മരിച്ചവര് കേൾക്കും കാണും എന്നുള്ളതിന് അവസാനം മുങ്ങിത്തെറിഞ്ഞു കിട്ടിയ ദുർബലമായ വേറൊരു പുൽക്കൊടിയുണ്ടതാ ആയിഷാറലി അള്ളാഹു തലാൻ പേരിലാണ് ഒരു സംഭവം എന്താ ആയിഷാർ അള്ളാഹു തലാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ നബി അലൈഹി വസ്ല്ലം വഫാത്തായതിന്റെ ശേഷം അതേപോലെ തന്നെ എന്റെ പിതാവ് അബുബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വഫാത്തായതിന്റെ ശേഷമൊക്കെ അവരുടെ കബറും അടുത്തേക്ക് ആ റൂമിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ പർദ്ദ ധരിക്കാറില്ലായിരുന്നു എന്നാൽ ഉമർ ഹത്താബ് റബിയുല്ലാഹു അവിടെ കൊണ്ടുവന്ന് മറമാടിയതിന് ശേഷം പിന്നെ ഞാൻ ആ റൂമിലേക്ക് കിടക്കുമ്പോൾ പർദ്ദ ധരിച്ചുകൊണ്ടേ പ്രവേശിക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇതെന്താ മനസ്സിലായത് ഹയാം ഇൻ ഉമറ ഉമറിന്റെ കാര്യത്തിൽ ലജ്ജയാൽ എന്ന് ആയിഷ അറിയുള്ള തലാന്ന് പറഞ്ഞിട്ടില്ലേ മുജാഹിദെ അപ്പോ എന്താ ഉദ്ദേശം ഒന്ന് ബാപ്പയാണ് ഒന്ന് ഭർത്താവാണ് അതുകൊണ്ട് അവരെടുത്തു പോകുമ്പോൾ അവിടുത്തെ പ്രശ്നമല്ല ഉമർ ഹത്താബ് അന്യപുരുഷനാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ധരിച്ച് ശരിക്കും ഡ്രസ്സ് ധരിച്ചിട്ടേ പോയിരുന്നുള്ളൂ അപ്പൊ മരിച്ചവര് കേൾക്കുന്ന അയിലേ മരിച്ചവര് പുറത്തിട്ട് കാണുന്ന അയിലേ ഇതാ തെളിവ് ഒന്ന് ആദ്യം പറയാനുള്ള ഈ സംഭവം ശരിയാണോ അല്ലേ ആ റിപ്പോർട്ട് ശരിയല്ല ഇനി പോട്ടെ ശരിയാണെന്നാണ് സമ്മതിക്കുക ആരെങ്കിലും അത് സ്ഥാപിച്ച് ശരിയാണെന്നാണ് സമ്മതിക്കുക എന്നാലൊരു തെളിവാണോ എന്നാലൊരു തെളിവാണോ അല്ല നോക്കി നിങ്ങൾ എന്താ ആയിഷാർഹു തരാന്ന് പറഞ്ഞത് ഹയാമിൻ ഉമറാണ് ഉമറിന്റെ കാര്യത്തിൽ എനിക്ക് ലജ്ജയായി ഒരു അന്യപുരുഷന്റെ അടുത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഞാൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഉമർ ഹത്താബ് റലിയുള്ളാഹു തലാൻ കബറിന്റെ ഉള്ളിൽ നിന്റെ അവിടത്തൊക്കെ കാണും വിചാരിച്ചിട്ടുന്ന അങ്ങനെ ഏറെ മുഖത്തറ ആരായി അതീത് അംഗീകരിക്കുന്ന ആരെങ്കിലും അങ്ങനെ എഴുതി വെച്ചോ ഉമർ ഹത്താബ് നോക്കിക്കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പോയത് അവരതവ് പാലിച്ചു റസൂലുള്ളാടെ ജീവിതകാലത്ത് തന്നെ നബിയുടെ മുമ്പിൽ വെച്ച് ശബ്ദം ഉയർത്താൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം ലാ നിങ്ങൾ ഒരിക്കലും റസൂലുള്ളാടെ ശബ്ദത്തിനപ്പുറം ശബ്ദം ഉയർത്താൻ പാടില്ല അത് മദീനത്ത് ചെന്നാലും നിയമമാണ് അത് ആ സദസ്സിനോടുള്ള ആദരവാണ് ആ വ്യക്തിയോടുള്ള ബഹുമാനമാണ് അതല്ലാതെ കേൾക്കുവോ കാണോ എന്ന നിലക്കല്ല നിങ്ങൾ ഇത് കാണുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇത് യുക്തിക്കുള്ളൂ ഉമർ ഹത്താബ് ഇത് കാണും വിചാരിച്ചിട്ട് ആ മൂടിപ്പൊറിച്ച് പോയതെന്നുണ്ടെങ്കിൽ ഇത് യുക്തിക്ക് യോജിക്കോ ഇവര് നമ്മളോട് യുക്തി പറയുന്ന ആൾക്കാരല്ലേ ഇവര് പറയുന്ന ഈ യുക്തി കൊണ്ടൊന്ന് ഇരിച്ചു ചോദിക്കാം നമ്മള് ഇതെങ്ങനെ ശരിയാവാ കാരണം എന്താ ഉമർ ഹത്താബ് റബിയല്ലാഹു ഈ ആറടി മണ്ണിന്റെ അടി നാൽപ്പത് ഭാരം മണ്ണിന്റെ മോളുക്ക് കാണാമെങ്കിൽ പിന്നെ ആയിഷ ബീവിന്റെ ഒരു പർദ്ദന്റെ തുണിക്കഷ്ണത്തിന്റെ ഉള്ളിലുള്ളത് കാണാനാ മടി ഏയ് അങ്ങനെ ചിന്തിച്ചൂടെ ഈ നാൽപ്പത് ഭാരം മണ്ണും കല്ലൊക്കെ ഇട്ടിട്ട് അതിന്റെ മോളിൽ കൂടി ആയിഷ റബിയല്ലാഹു തലാങ്ങനെ കാണാമെങ്കിൽ പിന്നെ ആയിഷാവിന്റെ നേരിട്ട ഒരു പർദ്ദ തുണീന്റെ ഉള്ളിൽ കൂടിയും കണ്ടൂടെ അപ്പൊ ഇതൊരു ന്യായ ഇനി അങ്ങനെയാണ് വിചാരിക്കും ഈ ഇതൊക്കെ കാണും എന്നാ പിന്നെ അവിടെ പോകുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ ദുന്യാവ് കൂടി നടക്കാൻ പറ്റുമോ ഇവരെന്താ പറയുന്നത് മരിച്ചോല് കബറും നിർത്തി എന്നാ മാത്രമേ കാണുള്ളൂ ഞങ്ങളുടെ വിശ്വാസം അല്ല എവിടുന്നും കാണും ബഗ്ദാദിൽ കിടന്ന് മൊയ്തീശയ്ക്ക് ഇവിടെ വിളിച്ച അപ്പ കേൾക്കുമ്പോഴാണ് സംഗതി എന്താണെന്ന് കാണും ഇല്ലേ ലോകത്ത് എന്ത് നടന്നാൽ ഔലിയാക്കന്മാർ കാണുന്നല്ല ഞങ്ങൾ ആയത്തോടി പറയണത് അല്ല കാണുന്നു റസൂല് കാണുന്നു സത്യവിശ്വാസികൾ മുഴുക്കെ നിങ്ങളുടെ മുഴുവൻ അമലുകളും കാണുന്നു എന്നല്ലേ ആയത്തോതിയിട്ട് കള്ളം പറയുന്നത് എന്നാ പിന്നെ ആയിഷാർദി അള്ളാഹു തരാൻഹാന് മാത്രമല്ല ലോകത്തുള്ള ഒറ്റ പെണ്ണ് നോട്ടുകൂടി അടക്കാൻ പറ്റുമോ വീട്ടിലുള്ള കുതിരിക്കാൻ പറ്റുമോ കാരണം ഔലിയാക്കന്മാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പൊ ഇതൊന്നും എന്തല്ല ദുർവ്യാഖ്യാനങ്ങളാണ് കനത്ത ദുർവ്യാഖ്യാനങ്ങൾ എല്ലാം മുങ്ങിച്ചാകാൻ പോകുന്ന മനുഷ്യന്റെ അവസാനത്തെ പുൽക്കൊടി പിടിച്ചതാണ് ഇതൊന്നും മരിച്ചോല് കേൾക്കുന്നോ കാണുന്നോ രേഖയായിട്ട് ഒരൊറ്റ പണ്ഡിതൻ എഴുതി വെച്ചിട്ടില്ല ഇതൊക്കെ അടുത്ത കാലത്ത് മർക്കസ് കൂടാരത്തിന് അതേപോലെയുള്ള കുറെ കേന്ദ്രങ്ങളിൽ നിന്ന് മുജാഹിദീങ്ങളുടെ വാദത്തിന് എങ്ങനെ മറുപടി പറയാമെന്ന് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് കുറെ മൂലയന്മാര് കുറെ മൂലയിരുട്ടികൾക്ക് കുറെ കുറിപ്പ് കൊടുക്കും അവർ ആ കുറിപ്പും കൊടുത്തിട്ട് സ്റ്റേജുകളിൽ വന്ന് അങ്ങനെ പ്രസംഗിച്ചു കിടക്കും വേറെതൊന്നും ആരും മരിച്ചവർക്ക് തെളിവായിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഇനി നിങ്ങൾ നോക്കിക്കോ വേറൊരു തെളിവെന്താ പ്രധാനമായി പറയുന്ന ഒരു തെളിവ് ബുഹാരിയിലുണ്ട് മുജാഹിദ് മയ്യത്തിന്റെ മയ്യത്തിനെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ മറമാടാൻ വേണ്ടി വന്ന ആൾക്കാർ പിരിഞ്ഞു പോകുമ്പോൾ അവരെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കും ചെരുപ്പിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി വേറെ എല്ലാം കേട്ടൂടെ അവിടെ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കാം ഒന്നൂരി ഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ചോദ്യം ചോദിക്കാൻ വേണ്ടി മലക്കൾ വരുന്ന ആ സമയത്ത് ഈ ചോദ്യം ആത്മാവിനോടാണോ അതോ ശരീരത്തോടും കൂടെയാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ പണ്ടേ തർക്കുണ്ട് ഒരു വിഭാഗം പറയുന്നത് ഈ ചോദ്യമൊക്കെ ആത്മാവിനോടാണ് ജഡവും അതുമായിട്ട് ബന്ധമില്ല എന്നാണ് അതിനവർ പറയുന്നൊരു ന്യായം അങ്ങനെയാണെങ്കിൽ കബറിൽ വെക്കാത്ത കബറിന്റെ ഉള്ളിൽ വെക്കാൻ ജഡം കിട്ടാത്തതിനോട് പിന്നെ എങ്ങനെ ചോദിക്കാം കരിഞ്ഞി ചാമ്പലായി പോയിട്ടുണ്ടാവില്ല അതിനോട് എങ്ങനെ ചോദിക്കാം അപ്പൊ ജഡത്തിനോടല്ല ആത്മാവിനോട് മാത്രമാണ് ചോദ്യം എന്നൊരു വിഭാഗം പറയുന്നത് ഞാൻ ആ കാര്യം വിശദീകരിക്കുകയില്ല അതിന്റെ വേദിയുമല്ല ഇത് സൂചിപ്പിക്കുക മാത്രമാണ് വേറൊരു വിഭാഗം പറയുന്നതല്ല ആത്മാവും ജഡത്തിലേക്ക് ചോദ്യം ചോദിക്കുന്ന സമയം തീരുവോളം ആത്മാവിനെ ജഡത്തിലേക്ക് മടക്കുന്നുണ്ട് അത് പറയുന്ന ആളുകൾ ഈ അതീശന് വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് അതുകൊണ്ട് ആ സമയത്ത് അവര് കേൾക്കുന്നു ആ സമയം മാത്രം വേറൊരു കൂട്ടർ വ്യാഖ്യാനിച്ചത് എന്താ മരിച്ചാൽ മയ്യത്ത് കേൾക്കുമെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെന്താ ഒരാളെ കബറിൽ വെച്ച് കഴിഞ്ഞ് അയാൾക്ക് ജീവനുണ്ടെന്ന് സങ്കല്പിക്കുക ജീവനുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാളിൽ നിന്ന് മറിഞ്ഞു പോകുന്ന ആൾക്കാരുടെ ചെരുപ്പിന്റെ ശബ്ദം അയാൾ കേൾക്കാൻ എത്ര ദൂരം പോണോ ആ സമയത്തിനുള്ളിൽ അത്താഹു മലക്കാണി രണ്ട് മലക്കുകൾ ചോദ്യത്തിന് വരുന്നതാണ് എന്നാണ് ഒരാളെ കബറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം എത്ര സമയത്തിനുള്ളിൽ മലക്കുകൾ വരും എന്ന് സൂചിപ്പിച്ചതാണ് അവിടെ എന്ത് അത്രയും സമയത്തിനുള്ളിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ പിരിഞ്ഞു പോകുന്ന ആൾക്കാരുടെ ചെരുപ്പിന്റെ ശബ്ദം അയാൾക്ക് കേൾക്കാൻ എത്ര സമയം പറ്റുമോ ആ സമയം തീരുന്നതിന്റെ മുമ്പേ മലക്കുകൾ ചോദ്യത്തിന് വരുമെന്ന് ആ സമയം പറഞ്ഞതാണ് അവിടെ എന്ന് രണ്ട് നിലക്കുള്ള വ്യാഖ്യാനമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ ഈ ആയത്തെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയവർ കാലാകാലം അവരുടെ കബറിൽ കിടന്നുകൊണ്ട് കേൾക്കുമെന്ന് ആരും എഴുതി വെച്ചിട്ടില്ല വലിയ തെളിവായിട്ട് കൊണ്ടെടുക്കുന്ന ഒരു തെളിവാണ് പിന്നെ ചോദിക്കണം എന്താ മുജാഹിദെ മുൻകരുന്ന കീര് വന്നിട്ട് ചോദ്യം ചോദിക്കില്ലേ അപ്പൊ ചോദിക്കുമ്പോ അയാൾ കേൾക്കണ്ടേ കേട്ടിട്ട് അയാൾ വർത്താനം പറയണ്ടേ ഉത്തരം പറയണ്ടേ അപ്പൊ കേൾക്കൂലേ വർത്താനം പറയില്ലേ കാണൂലേ ഇനി നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താ ബർസഹിയായ ജീവിതത്തിൽ വെച്ച് മലക്കുകൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവര് കേൾക്കോ കാണുമോ അല്ല നമ്മളെ തർക്കം കേൾക്കട്ടെ കാണട്ടെ ശുഹദാക്കളുടെ ആത്മാവുകൾ സ്വർഗലോകത്ത് ഒരു പച്ചവർണ്ണത്തിലുള്ള കിളികളായിക്കൊണ്ട് പാറി നടക്കുകയാണെന്ന് ഹരീസിലില്ലേ ആരാ ആരാ എതിർത്തത് നമ്മളുടെ അഭിപ്രായ വ്യത്യാസത്തിലുള്ള കാര്യം എന്താ ഭൂമി നിന്നൊരാൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചുപോയ ഒരാളോട് വിളിച്ചാൽ അയാൾ കേട്ട് ഉത്തരം ചെയ്യുമോ ഇല്ലേ അതാണ് ഇവിടെ തർക്കം അമ്പിയൗലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ രേഖണ്ടോ എന്നുള്ളതാ തർക്കം അതിനവർ കേൾക്കുന്നില്ല വല്ല രേഖയിട്ടോ അതാ അവിടെ പ്രശ്നം മറ്റുള്ളത് വേറെ വിഷയ അപ്പൊ ഒരു നിലക്കും അതും തെളിവല്ല ഇനി വേറൊന്നുകൂടി ശ്രദ്ധിക്കും നിങ്ങൾ ഈ ഹദീസ് തന്നെ ഇങ്ങനെ ചെരുപ്പിന്റെ വാരടി കേൾക്കുന്നു പറഞ്ഞോടെ തന്നെ നബി മുസ്ലിമിന്റെ മയ്യത്ത് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല എല്ലാരും മയ്യത്തും കേൾക്കുന്ന കാഫറാണെങ്കിലും ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ കേൾക്കുന്ന പറഞ്ഞേ അപ്പൊ ഇവര് പറയുന്നതോ മരിച്ചു പോയാൽ മുസ്ലിമീങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ മോമിനീങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ കാഫിരീങ്ങളും മുനാഫിക്കങ്ങളും കേൾക്കൂല എന്നാണ് തെളിവ് പറയുന്നതോ മുസ്ലിമും കാഫറും ഒക്കെ ഒപ്പം കേൾക്കുന്നത് ഇവര് ഈ മരിച്ചോര് കേൾക്കുന്നില്ലീന് പറയുന്ന തെളിവൊക്കെ കാഫിരീങ്ങൾ കേൾക്കുന്നില്ലീനും കൂടിയുള്ള തെളിവാണ് എന്നാലോ കബരീങ്ങളെ വിളിക്കാൻ പറ്റുമോ അവരെ വിളിച്ചാൽ കേൾക്കൂ ഏയ് അവരെ വിളിച്ചാൽ കേൾക്കൂല തെളിവൊന്നും ഇങ്ങനെ പറയണ വാദം ഒന്ന് വേറെ ഇത് രണ്ടും തമ്മിൽ ഒരു യോജിപ്പില്ല ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ആശയ വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇതൊന്നും അള്ളാന്റെ അടുത്ത് നിന്നുള്ളത് ആദർശങ്ങളല്ല അള്ളാഹ് അവന്റെ ഖുർആാനിനൊരു ഗുണം പറഞ്ഞു ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ അള്ളാഹുവിന്റെ വക്കൽ നിന്നല്ലായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ അതിലവർക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു കണ്ടെത്താമായിരുന്നു പക്ഷേ ഖുർആാനിൽ ഒരു പരസ്പര വൈരുദ്ധ്യം കാണില്ല അത് റബ്ബിന്റെ ആശയങ്ങളാ അപ്പൊ ഇബിലീസ് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി അതൊരു തെളിവ് മറ്റൊരു തെളിവ് തട്ടിച്ചിട്ടി തകർന്നു ഒരു നിലക്കും അതിന് ന്യായീകരണമില്ല ഈ നിലക്കുള്ള കുറേ തെളിവുകളാണ് ഇവർ സാധാരണയായിട്ട് ഉദ്ധരിക്കാറുള്ളത് ഇനി ഇങ്ങനെയൊക്കെ പറയണ എന്തിനാ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവരിതൊക്കെ പറയുന്നത് മരിച്ചോർ ഈ കാര്യങ്ങളൊക്കെ കേൾക്കും ഔലിയാക്കന്മാരായ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കബറിൽ അവർ ജീവിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യും അതിന് ഒരുപാട് തെളിവുകൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയേണ്ട ഒരു മുസ്ലിയായി എന്താ കഥ എന്നറിയങ്ങൾ ഒരു മൂലിയ ഒരു സക്കാഫിയ തക്കാവിയുടെ വേറെന്താ മുള്ളൂർക്ക് മുഴുവൻ വിദേശത്തിന്റെയും ചെറുക്കിന്റെയും മുള്ളൊക്കെ വെള്ളത്തിൽ നിന്ന് ഊരിയെടുത്ത് പുറത്തേക്ക് കരിയിരിക്കുന്ന ഒരു മുള്ളൂക്കര തക്കാവ്യ ഇയാളൊരു കഥ പറയുന്നുണ്ട് എന്താ അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയുടെ ഒരു കഥ എന്താ അക്ബർ ചക്രവർത്തിനെ പറ്റി ഇയാൾ ആദ്യം ഇങ്ങനെ കുറെ പറയുന്നുണ്ട് എന്ത് അയാൾ വളരെ മോശക്കാരനാണ് എങ്കിലും അയാൾ ഒരു കാര്യത്തിൽ നല്ല മനുഷ്യനായിരുന്നു എന്താ ഔലിയാക്കന്മാരെ കബറിങ്ങനെ തിയാർത്ത് നടത്തുന്നു ഔലിയാക്കന്മാരെ കബർ തിയാർത്ത് എന്തിനാ പരീക്ഷിക്കാനാണ് ആദ്യം പോയിട്ട് ഏത് കബറിങ് അസ്സാം വലൈക്കും അസ്സാം വലൈക്കും അസ്സാം വലൈക്കും മൂന്നോട്ടം തരാൻ പറയും മടക്കിയില്ലെങ്കിലോ ആ കബറാണ് തട്ടിപ്പൊളിക്കും ഇതായിരുന്നു ഇവരെ പരിപാടി അങ്ങനെ അറിഞ്ഞ മനുഷ്യൻ ഒരിക്കൽ അജ്മീർ ഹാജന്റെ ഖബറിന്റെ അടുത്ത് ചെന്നു സലാം അലൈക്കും വിളിച്ചു ഉത്തരല്ല രണ്ടാമത് വിളിച്ചു അസ്സലാം അലൈക്കും പിന്നെയും ഉത്തരല്ല മൂന്നാമത്തെ തവണ ആ പൊളിക്കാൻ ഉറപ്പിച്ചിട്ട് മൂന്നാമത്തെ തവണ വിളിച്ചു അസ്സലാം അലൈക്കും അങ്ങോട്ട് വിളിച്ചപ്പോ അരവഴന്നു വാലയിക്ക മുത്തല അക്ബറേ മൂന്നാമത്തെ വിളിക്ക് അക്ബർ ചക്രവർത്തിക്ക് സലാണ് മടക്കി അരി അജ്മീർ സജാ എന്നിട്ട് ഉപദേശിച്ചു അക്ബറേ ജാറം തട്ടിപ്പൊളിക്കരുത് പൊട്ടിപ്പൊളിച്ച ജാറങ്ങളൊക്കെ നന്നാക്കണം വഹിയ ഉപദേശം കൊടുക്ക നന്നാക്കണം മേലാല് പ്രശ്നം ഉണ്ടാക്കരുത് അതുകൊണ്ട് ആ കാതന്റെ അടുത്ത് തന്നെ അക്ബർ ചക്രവർത്തി ഒരു പള്ളിയാണ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ആ പള്ളിയാണ് അവിടെ കാണുന്ന ബഹുമാനപ്പെട്ടവരുടെ പള്ളി ആ ഡൗലിയാക്കന്മാരെ വിളിച്ചാണ് കേൾക്കും നമ്മൾ വെറുതെ പറയണമെന്നുണ്ടോ അപ്പൊ ഞാനത് ഈ പുസ്തകം അല്ലാത്തതുകൊണ്ട് ഒരു കാസറ്റിലുള്ളതാ മൂപ്പര കാസറ്റ് നിങ്ങളൊന്നാണ് കേട്ടെടുക്കുന്നത് ആ ഭാഗം ഒന്നാണ് കേൾപ്പിച്ചേക്ക് അപ്പോഹുവിന്റെ ഔലിയാക്കന്മാര് മരണത്തിന് ശേഷവും ജീവിക്കുന്നതാണ് എത്രയോ തെളിവുകൾ അതിനെ കണ്ടില്ലേ അക്ബർ ചക്രവർത്തിയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരന്മാരെ ഇന്ത്യ രാജ്യത്ത് മരണം നടത്തിയ മുഗള സാമ്രാജ്യത്തിന്റെ അധിപനാണ് അക്ബർ ചക്രവർത്തി അയാളെ വലിയ നല്ല ആളൊന്നുമല്ല അക്ബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ നമ്മളെ നല്ലൊരു മനുഷ്യനാണ് അക്ബർ എന്നല്ലേ പേര് പേര് നന്നായിട്ടൊന്നും കാര്യമില്ല ആളും കൂടി നന്നാവണം അക്ബർ ചക്രവർത്തി ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ വേണ്ടാത്ത ചരിത്രം നമ്മുടെ രാജ്യത്ത് പലതും നല്ലതാക്കിയിട്ടുണ്ട് നല്ലത് വേണ്ടാത്തതാക്കിയിട്ടുണ്ട് ഇപ്പോ ആരാണ് അക്ബർ ചക്രവർത്തി എന്ന് ചോദിച്ചാൽ നമ്മുടെ രണ്ടാം ക്ലാസ് തുടങ്ങി മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു ഒരു അക്ബർ ചക്രവർത്തി നല്ല മനുഷ്യനാ നല്ല മനുഷ്യനാ നല്ല തടിമണ്ണൊക്കെ ഉണ്ടായിരുന്നു അന്നലൊക്കെ നല്ല മനുഷ്യൻ വളരെയധികം ഇസ്ലാമിന് ദ്രോഹം ചെയ്തൊരു മനുഷ്യനാണ് അയാൾ എപ്പോഴും കിടക്കുമ്പോ പടിഞ്ഞാട്ട് നേരെ കാലുവെച്ചിട്ടാ കളിക്കുക അയാളോട് ചോദിച്ചു എന്തിനങ്ങൾ ഈ പടിഞ്ഞാട്ട് വെക്കുന്ന കൈക്കോട്ട് ചൂടാൻ അയാൾ പറഞ്ഞു പടിഞ്ഞാറ് കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കാലുവെക്കുന്നത് പോരാ ഇയാൾ മുഹമ്മദ് എന്നിങ്ങനെ ബോർഡിൽ എഴുതും അതിന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുപ്പ് കിടക്കിടക്കുന്നത് റസൂലിന്റെ പേരേക്ക് തുപ്പുന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ ആ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന നായകനാകുക വേറെ അയാൾക്ക് വേറെ വീക്ക്നസ് ഇരുപത്തിമൂന്ന് രജപുത്ര സ്ത്രീകളെ വിവാഹം ചെയ്തവനാ അപ്പൊ തന്നെ ദീന്ന് പുറത്തല്ലേ വീണ്ടുണ്ട് ദീനെ ഇലാഹി എന്ന് പറയുന്ന വേറെ ഒരു മതം ഉണ്ടാക്കിയിട്ട് ലഭിയാവാൻ ശ്രമിച്ചു അക്ബർ കാര്യം അങ്ങനെയൊക്കെയാണെങ്കിൽ ഔലിയാക്കന്മാരൊക്കെ അവർ എവിടെ ഉണ്ടോ ദിയാർത്തിന് ഇങ്ങനെ നടക്കുമ്പോൾ മുമ്പ് ദിയാർത്ത് യാത്ര സിയാർത്ത് വെക്കുന്നതിനാ വിശ്വസിച്ചിട്ടല്ല പരീക്ഷിക്കാൻ ഓരോ ഉദയാന്റെ കവർക്കത്തിൽ മാറി വെക്കും അസ്സാം വലൈക്കും അസ്സാം വലൈക്കും മൂന്ന് സലാം പറയും മൂന്നാമത്തെ സലാമിന് കബറിന്റെ ഉള്ളെന്ന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ ആ കബർ തട്ടിപ്പൊളിക്കുന്ന പരിപാടിയാണ് അക്ബർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ആയിരക്കണക്കായ അമോഹുവിന്റെ ഔലിയാ റമ്മ ഔലിയാറിന്റെ കബർ തട്ടിപ്പൊളിച്ചു അവസാനം അയാൾ സിയാറത്തിന് വേണ്ടി ചെന്നത് ബഹുമാനപ്പെട്ട ഹാജ മൊഴിയുദ്ദീൻ സിസ്റ്റിറിയമ്പോകുവിന്റെ ഖബറിന്റെ ഭാഗത്താണ് അജ്മീറിൽ അവിടെ ചെന്നിട്ട് എന്ന് വിളിച്ചു അസ്സലാമു അലൈക്കും ഞാൻ ഹാജ മൊഴിയുദ്ദീൻ മറുപടി വരുന്നില്ല രണ്ടാമത് അയാൾ വിളിച്ചു അസ്സലാമു അലൈക്കും യാ മറുപടി കിട്ടിയില്ല ദേഷ്യത്തോട് അക്ബർ വിളിച്ചു അസ്സലാമു അലൈക്കും യാ ഹാജ മഴയുദ്ദീൻ മൂന്നാമത്തെ വിളി വിളിച്ചപ്പോ മഹാനായ ഹാജ മറുപടി പറഞ്ഞു വാലൈക്കും മുസ്സലാ ഓ അക്ബറേ നീ ഒന്നാമത് വിളിച്ചപ്പോ എന്റെ റോഹ് മക്കത്തെ കാപത്തിന് പ്രദക്ഷിണം വെക്കുകയായിരുന്നു രണ്ടാമത് നീ വിളിച്ചപ്പോ എന്റെ റോഹ് റസൂലുള്ള റൗദന്റെ റൗദങ്കടുത്താണ് മൂന്നാമത് വിളിച്ചപ്പോ തല പെട്ടെന്ന് എന്റെ റോഹ് ഇവിടേക്ക് എത്തിച്ചതാണ് അതുകൊണ്ട് നീ ആയിരക്കണക്കായ ഔലിയാവിന്റെ കബറ് തട്ടിപ്പൊളിച്ചിട്ടുണ്ട് നീ വിളിക്കുമ്പോഴേക്ക് ഔലിയായിന്റെ കബറിന്റെ ഉള്ളിൽ അവരുടെ റോഹുകളില്ലടോ ഔലിയാക്കന്മാര് മരിച്ചുപോയാണ് അവരുടെ അറുവാഹുകൾ സ്വർഗത്തിലും ഭൂമിയിലും ആകാശലോകങ്ങളിലും സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് നീ ആയിരക്കണക്കായ ഔലിയായിന്റെ കബറ് തട്ടിപ്പൊളിച്ചിട്ടുണ്ട് അതൊക്കെ നേരെയാക്കി കൊളിച്ചു നക്കുപറേ അജ്മീർ ഷാജാന്റെ പല ഭാഗത്ത് കാണുന്ന ആ പള്ളി അന്നാണോ അക്ബർ ചക്രവർത്തി എടുത്തു കൊടുത്തത് കേട്ടില്ലേ ഇതാണ് ഇവര് ജനങ്ങളെ പഠിപ്പിക്കുന്ന കറാമത്തുകൾ അക്ബർ ചക്രവർത്തി ആ കേസറ്റ് ഞാൻ ശരിക്കാൻ കേൾപ്പിച്ചത് നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ അതിശയോക്തി ആയിരിക്കും എന്ന് ചില സഹോദരങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം എന്താ ഒന്ന് ഇയാൾ പറയേണ്ടത് മറ്റൊരു കേൾക്കുന്നില്ല തെളിവായിട്ട് സലാം പറഞ്ഞതും അവിടുന്ന് ഉച്ച ഉത്തരങ്ങളൊക്കെ അതൊക്കെ പോട്ടെ ഇതുകൊണ്ട് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചോദിക്കാണ്ട് ഇന്നത്തെ സമസ്തക്കാരോട് എന്താ ഇവര് പറയണെന്താ ഇവര് പറയുന്നത് ഒരു മുപ്പത്തതിനോട് സലാം പറയാൻ പാടില്ല അയാൾ സലാം പറഞ്ഞാൽ മടക്കാനും പാടില്ല പുത്തൻവാദി പുത്തന്മാരികളോട് സലാം പറയാനും പാടില്ല പറഞ്ഞാലയാൾ മടക്കാനും പാടില്ല പറഞ്ഞതാരാ മടക്കിയതാരാ അക്ബറാ പറഞ്ഞത് അക്ബർ ആരാണ് ഇയാളെന്ന് പറഞ്ഞു പക്കാ കാഫറ പക്കാ കാഫറാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടേ കാലുവെപ്പു എന്താ റസൂൽ അവിടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് മുഹമ്മദിന് പേരേരി ടൈമിലേക്ക് ഇങ്ങനെ തുപ്പും റസൂൽദാനോട് വെറുപ്പുണ്ട് ഇരുപത്തിമൂന്ന് രജപുത്ര സ്ത്രീകളെ വിവാഹം കഴിച്ചു ഇസ്ലാമിനെതിരെ ദീനുണ്ടാക്കി ദീനെ ഇലാഹി ഉണ്ടാക്കി പക്ക കാഫറും മുഷിരിക്കുമായ നിരീശ്വരവാദിയായ മനുഷ്യൻ അമ്മനുഷ്യനാണ് അജ്മീർ ഹാജക്ക് സലാം പറയുന്നത് സലാം പറഞ്ഞു ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ വട്ടം വിളിച്ചേക്ക് എല്ലാ ജോലി തിരക്കൂട്ടിട്ട് ഞാൻ അജ്മീർ ഹാജ ഭയങ്കര ജോലി തിരക്കില്ല ആദ്യം വിളിച്ചപ്പോ രണ്ടാമത് വിളിച്ചപ്പോ അവിടുന്ന് ഓടി മദീനത്തെത്തിയിരിക്കുക മൂന്നാമത് തിരക്കൊക്കെ ഇട്ടിട്ട് ഇങ് അജ്മീറിലേക്ക് ഓടി വന്നു ആർക്ക് സലാം അടക്കാൻ പക്കാ കാഫുറും മുഷിരിക്കുമായ കൊടിയ ഇസ്ലാമിന്റെ ശത്രുവായ അക്ബറിന് സലാം അടക്കാൻ പറയണം മുസ്ലിയാക്കന്മാര് മുജാഹിദ് സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാർ പറയണം പച്ച കാഫുറിന് സലാം അടക്കാൻ വേണ്ടി അജ്മീർ ഹാജിന്റെ തേടിയെത്തിയല്ലേ നിങ്ങൾക്ക് യോജിക്കൂ നിങ്ങളുടെ ഫിഖിന് യോജിക്കൂ കുട്ടികളെ പോലും പറഞ്ഞു പഠിപ്പിക്കുകയാണ് എന്നാൽ മുജാഹി ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പുത്തൻവാദികൾക്ക് സലാം പറയുന്നതും അവർ പറഞ്ഞാൽ മടക്കുന്നതും പാടില്ലാത്തതാകുന്നു ആദാബു സലാം എന്നുള്ള പാഠത്തിൽ നിങ്ങൾ കൊണ്ട് പഠിപ്പിച്ചിരുന്നില്ലേ എന്നിട്ടോ കാഫറിനോ കാഫർ വിളിച്ചിട്ട് സലാം പറയുമ്പോ അജ്മീർ ഖാജ ഓടി വന്നിരുന്നിട്ട് കാഫറിനോടാ പറയണത് എടോ പൊട്ടിപ്പൊളിച്ച കബറൊക്കെ നന്നാക്ക് ഉപദേശവും കൊടുക്കുന്നു സംഗതി നടന്നിട്ടുണ്ടാവും ഉറപ്പാ പക്ഷെ പറഞ്ഞത് അജ്മീർ ഖാജയാവില്ല പറഞ്ഞത് ഇബിലീസ് ലാനത്തുല്ലാഹി അലൈഹി കാരണം അള്ളാഹുവിന്റെ റസൂല് മരിക്കുന്ന സന്ദർഭത്തിലും അലി അലി അള്ളാഹു തൈലാനോട് വിളിച്ചുകൊണ്ട് കൊടുത്ത വസീയത്തെന്താ അലി പൊയ്ക്കോ പുറപ്പെട്ടോ കാണുന്ന വിഗ്രഹങ്ങളെയെല്ലാം കൊത്തി നുറുക്കണം പൊങ്ങി നിൽക്കുന്ന കബറുകൾ ഉണ്ടെങ്കിൽ തട്ടി നിരപ്പാക്കാരെ വിടരുത് അലി എന്ന് അലി അള്ളാഹു തൈലാനുവിനോട് മഹാനായ അഷ്റഫുൽ അലൈഹി വസല്ലം വസീയത്ത് കൊടുക്കുന്നു അലി അള്ളാഹു തൈലാനു അതേ കാര്യം തന്നെ അബുൽ ഹയ്യാജുല്ലാഹുവിനോടും വസീയത്ത് കൊടുക്കുന്നു എന്നിട്ടോ അജ്മീർ ഹാജ വന്നിട്ട് എന്താ അക്ബറിനോട് പ്രത്യേകം പറയുന്നത് അക്ബറേ അള്ളാഹ് റസൂൽ എന്തോ പറയട്ടെ എനിക്ക് വെറുപ്പുള്ള കാര്യമില്ല അതിന് ചെയ്തോ എന്താ തട്ടിത്തകർത്ത കബറൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം അല്ലേ ഇത് ഉപദേശിക്ക റസൂൽ ഇസ്ലാമിക സൊസൈറ്റിയിൽ മെമ്പറാണ് അയാളെങ്കിലും അയാൾ പറയോ അപ്പൊ അജ്മീർ ഹാജർ പറഞ്ഞില്ല അവൻ ആരാറ് പറഞ്ഞത് ഇബിലീസ് വന്ന് പറഞ്ഞു അത് അക്ബർ കേട്ടു കേട്ടോനും നല്ലോനാ പറഞ്ഞോനും നല്ലോനാ അതിന്റെ അനുയായികൾക്കും നല്ലോനാ ഇല്ലേ അവർക്കൊക്കെ ഒരു തെളിവ് വെച്ചു ഇസ്ലാമിൽ ഒരു തെളിവല്ല എന്തെല്ലാം കാര്യങ്ങൾ കള്ളത്തരങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പാകം വെച്ച് ഒരു കേൾക്കുന്നു പറഞ്ഞിട്ട് തെളിവ് കൊണ്ടുവരാം അപ്പൊ ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി പറയണം എന്താ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് സ്ഥാപിക്കുന്നതെന്തിനാ മരിച്ചോരുകൾക്കും കേട്ടാൽ ഉടനെ അവർ ഉത്തരം ചെയ്യും വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇതൊക്കെ സ്ഥാപിച്ചിട്ട് പറയണെന്താ അവസാനം വരുന്നൊന്ന് കേട്ട് ഉത്തരം ചെയ്ത് കിട്ടണമെങ്കിൽ മനുഷ്യൻ കുറച്ചൊന്നും അധ്വാനിച്ചാൽ പോരാ മരിച്ചുപോയോലെ വിളിച്ചിട്ടൊന്ന് ഉത്തരം കിട്ടണമെങ്കിൽ കുറച്ചൊന്നും അധ്വാനിച്ചാൽ പോരാ മുഹീദി ശൈഖനെ തന്നെ വിളിച്ചിട്ടൊന്ന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നിയമങ്ങളാണ് മാലിയിൽ പറയണെന്താ വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എവിടുന്ന് തന്നെയാണ് വിളിച്ചാലോ അവന്റെ വായി കൂടുന്നതിന്റെ മുമ്പേ ഉടനടി ഞാനൊരു ഉത്തരം കൊടുക്കുന്ന അല്ലേ അതവിടെ അങ്ങനെ അവിടെ ഒറ്റ വിളി വിളിച്ചാൽ മതി കുത്തുബിയത്തിൽ കീഴെത്തിയവളോ അവിടെ നിയമൊന്നും മാറി ഒമയുനാദി ينادس بي ألفا بخلوته عزما بهمته طربا لغفوته أجبته مسريا من أجل دعوته فليدع يا عبد القادر محي الدين بعد الصلاة اثنتي عشرة من ركعة مع الفواتح والإخلاص بالخضعاء പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിക്കണം നിസ്കരിച്ചിട്ട് ഒഴിഞ്ഞ വിചനമായ ഒരു സ്ഥലത്ത് ഒറ്റക്ക് പോയിരുന്നിട്ട് അബ്ദുൽ ഖാദർ ജീരാനി ഒന്നല്ല രണ്ടല്ല പത്തല്ല നൂറല്ല അല്ല ആയിരം വട്ടം വിളിക്കണം അങ്ങനെ വിളിച്ചാലേ ശരിക്കും ഉത്തരം ചെയ്യും ഇനിയോ ഇനി വേറെ ഉത്തരം ചെയ്യണമെങ്കിൽ വേറെ കുറെ നിയമങ്ങളുണ്ട് വേറൊരാൾ പറയണം എന്താ അറിയാം അസയ്യദ് അൽ ഹാജി ഇസ്മായിൽ ഗ്രന്ഥകർത്താവിന്റെ പേരാണ് അയാൾ എഴുതിയിട്ടുള്ള ഫിൽ ഖാദിരിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ മൊയ്തി ശേഖനെ വിളിച്ചിട്ട് ഉത്തരം കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് ഏതൊക്കെയാത് കേട്ടോളി റബിനോട് സഹായം തേടുന്നവർക്ക് ഉത്തരം കിട്ടണമെങ്കിൽ തിങ്കളാഴ്ച രാത്രി അത്താഴ സമയത്തോ അർദ്ധരാത്രിയോ എഴുന്നേറ്റ് രണ്ടരക്കായത്ത് നമസ്കരിക്കണം ഒന്നാമത്തെ തിങ്കളാഴ്ച രാത്രി അത്താഴ സമയത്തോ അർദ്ധരാത്രിയോ എഴുന്നേറ്റ് രണ്ടരക്കായത്ത് നമസ്കരിക്കണം ഓരോ റക്കയത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം പതിനൊന്നീറ്റ പ്രാവശ്യം സൂറത്തിൽ ഇഹ്ലാസോദണം പിന്നെ സലാം കിട്ടണം അതിനുശേഷം സുജൂതിൽ കിടന്നുകൊണ്ട് നിന്റെ ആവശ്യം ചോദിക്കണം സലാം വീട്ടിയിട്ട് പിന്നെ ഒരു സെപ്പറേറ്റ് സുജൂത് സുജൂത് ആർക്കാണോ എന്നോട് ചോദിക്കണം അവരോട് ചോദിച്ചു സുജൂതിൽ കിടന്നിട്ട് ആവശ്യം ചോദിക്കണം പിന്നെ തല ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലണം ഇതൊക്കെ പണികളാ എഴുതിയറ്റോളിയും വിളിക്കണോ എഴുതിക്കോളി പതിനൊന്ന് സ്വലാത്തോടെ ചെല്ലണം പിന്നീട് എഴുന്നേറ്റ് കിബിലയുടെ വലത്ത് ഇറാഖിന്റെ ഭാഗത്തേക്ക് പതിനൊന്ന് കാലടി വെക്കണം ഒരു സാധുവിന് ഇറാഖ് അറിയില്ലെങ്കിൽ ഓൻ കുടുങ്ങിയേനെ പതിനൊന്ന് എന്നുള്ള അടി പത്തായാലും ഓൻ കുടുങ്ങിയേനെ അത് കിബിലന്റെ ഭാഗം എന്തൊക്കെ നോക്കണം ഭൂപടം മുമ്പിൽ വേണം ഇറാഖ് എവിടെ കിടക്കുന്നത് എന്നിട്ട് ആ വലത്ത് ഭാഗത്ത് ഇങ്ങനെ ആ സ്റ്റെപ്പ് ഇങ്ങനെ പതിനൊന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പതിനൊന്നാമത്തെ അടി ഓരോ അടിയിലും വെറുതെ നടന്നാ പോരാ വിളിക്കണം ചെല്ലൊക്കെ ഒന്നാമത്തെ അടിവെക്കുമ്പോ യാ ചെയ്ത് മൊഴിയെത്തി എന്നും രണ്ടാമത്തെ വിളി രണ്ടാമത്തെ യാ സയ്യിദി മൊഴിയദ്ദീൻ എന്നും മൂന്നാമത്തേതിൽ യാ മൗലാനാ മൊഴിയദ്ദീൻ എന്നും നാലാമത്തേതിൽ യാ മഹദൂമുഹിയത്തീനെന്നും അഞ്ചാമത്തേതിൽ യാ ദർവേശ് മുഹിയത്തീനെന്നും ആറാമത്തേതിൽ യാ ഹാജാ മുഹിയത്തീനെന്നും ഏഴാമത്തേതിൽ യാ സുൽത്താൻ മൊഹീദ്ദീൻ എട്ടാമത്തേതിൽ യാ ഷാഹ് മൊഹിയദ്ദീൻ എന്നും ഒമ്പതാമത്തേതിൽ യാ ഹൗസ് മൊഹിയദ്ദീൻ എന്നും പത്താമത്തേതിൽ യാ കുത്തുബ് മുഹിയത്തീനെന്നും പതിനൊന്നാമത്തേതിൽ യാ സയ്യിദുസ്താദാത്തി അബ്ദുൽ ഖാദിർ മുഹിയത്തീൻ എന്നും വിളിക്കണം വിളി പതിനൊന്നെണ്ണായി പിന്നീട് യാ സക്കലൈൻ അഗസിനി വംതുദിനി എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു തേടണം എന്തായാലും അർത്ഥം അറിയോ യാ സക്കലൈൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും ശൈഹായവരെ അകിതിനി അങ്ങുന്ന് എന്നെ രക്ഷിക്കണേ വന്തുതിനി അങ്ങുന്ന് എന്നെ സഹായിക്കണമേ തിങ്കളാഴ്ച രാത്രി അർദ്ധരാത്രി നീക്ക അത്താഴ നേരത്തെ നീക്ക ഉതൊടുക്ക അല്ലെങ്കിൽ നിസ്കരിക്ക ഉദയിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഉദവാറ് വരുന്നുണ്ട് നിസ്കരിക്ക നിസ്കാരത്തിനുണ്ട് കുറെ ചർച്ചകൾ അത് കഴിഞ്ഞിട്ട് സലാം വെട്ടിയിട്ട് സുജൂതിൽ കിടക്കുക എന്നിട്ട് തല ഉയർത്തിയിട്ട് പതിനൊന്നോട്ടം തലാത്തില്ല എന്നിട്ട് കഴവന്റെ വലതു ഭാഗം നോക്കി ഇറാഖിന്റെ ഭാഗം നോക്കി ഭൂപടത്തിൽ നോക്കിയിട്ട് പതിനൊന്ന് പ്രാവശ്യം ഇങ്ങനെ വെച്ചടി വെച്ചടി മുന്നോട്ട് വെച്ച് ഓരോ അടി വെക്കുമ്പോഴും ഇങ്ങനെ വിളിക്കണം ഓരോ സ്റ്റെപ്പിലും ഓരോ സ്റ്റെപ്പിലും പ്രത്യേകം പ്രത്യേകം വിളികൾ അപ്പിളിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു വിളി ആ വിളി മൂന്നോട്ടമാണ് അതിലാ പറയേണ്ടത് യാ ജിന്നിന്റെയും ഇൻസിന്റെയും ശൈഖായിരിക്കുന്ന എന്നെ രക്ഷപ്പെടുത്തണേ എന്നെ സഹായിക്കണേ ഇതാണ് വിളിക്കണം എന്നാലോ എന്നാ മൂപ്പരേണ്ട ഉത്തരം ചെയ്യുന്നു എന്തൊരിടങ്ങേറാണിത് എന്നാലേ അവിടെ നിന്ന് കനിയുള്ളൂ ഇത് അൽഫുയൂദാത്തു റബ്ബാനിയാന്നുള്ള അറബിയുടെ ഒരു കിതാബുണ്ട് തര കയ്യിലൊക്കെ ഉണ്ടാവും സീക്രറ്റ് ബുക്ക ഞാൻ ഈ സാധനം ഈ ചെയ്യുന്ന ഒരാളെ കയ്യിൽ കണ്ടു ഒരു പച്ചത്തലി കിട്ടുകാരൻ്റെ കയ്യിൽ അൽഫുയൂദാത്തു റബ്ബാനിയാന്ന് കുറെ കാലമായി ഇത് കാണാൻ വേണ്ടി കൊടുക്കുന്നു ഇയാളോട് ചോദിച്ചത് തിരുവച്ചു നിങ്ങൾ ഏത് തരീക്കത്തയച്ചു ഞാൻ പറഞ്ഞ റസൂള്ളാടെ തരീക്കത്താർ നിങ്ങൾക്ക് വരാൻ പറ്റില്ല നവൻ ഇബിലീസിന്റെ തരീക്കത്തുള്ളവർ കൊടുക്കാം ഞാനത് വാങ്ങിയതല്ലോ ചുരുക്കം പറയാം സാധനം വരെ കയ്യിലുണ്ട് സീക്രറ്റാ ഇത് ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ആരും കാണിച്ചു കൊടുക്കൂല ഇനി അതിൽ പറയണ വേറെ രൂപം നോക്കിയില്ലെങ്കിൽ ഷെയ്ഖിന്റെ ഉത്തരം ആഗ്രഹിക്കുന്ന ആളുകൾ ഭൗതികമോ പാരിത്രികമോ ഏതാവശ്യമായാലും തിങ്കളാഴ്ച രാത്രി സുബഹിക്ക് മുമ്പായി എണീറ്റ് നന്നായി ഉദു ചെയ്ത് ആവശ്യത്തിനുള്ള നമസ്കാരം എന്ന നീയത്തോടുകൂടി അള്ളാഹുവിന് രണ്ടിറക്കയത്ത് നമസ്കരിക്കണം ഉണ്ടോ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പതിനൊന്ന് വട്ടം സൂറത്തുൽ കാഫിറൂരയും രണ്ടാമത്തതിൽ ഫാത്തിഹയ്ക്ക് ശേഷം പതിനൊന്ന് വട്ടം ഇഖ്ലാസ് സൂറത്തും ഓതണം സലാം വീട്ടി പിന്നെയും പതിനൊന്ന് വട്ടം ഇഖ്ലാസ് ഓതണം ഒക്കെ കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് പിന്നെയും പതിനൊന്ന് വട്ടം ഇഖ്ലാസ് പിന്നെ ഹൗസുല്ലാദറിന്റെ സാന്നിധ്യം ഉണ്ടാവണേ എന്ന് പതിനൊന്ന് പ്രാവശ്യം പറയണം ഹൗസുല്ലാദറിന്റെ സാന്നിധ്യം ഉണ്ടാകണേ ഹൗസുല്ലാദറിന്റെ സാന്നിധ്യം ഉണ്ടാകണേ അതെങ്ങനെ എങ്ങനെ പറയേണ്ടത് ഈ യാ അബ്ദുൽ യാ അബ്ദുൽ അതെങ്ങനെ ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലെങ്കിൽ സലാം വീട്ടിയാൽ കാണാൻ ഒരു ഒരു എസ് ടി ഡി ബൂത്തിൽ ഒരു അടിയിൽ വരും ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞ് സലാം വീട്ടി ചില മനുഷ്യന്മാർ പള്ളിയിൽ വന്നിട്ടില്ലേ സലാം വീട്ടി അപ്പ വെച്ചു കൈ ഇവിടെ ഒരു നാല് താളമുടിയാണ് അതൊരു നമ്പറാണ് ആ നമ്പറാണ് കറക്റ്റ് ആ ചേച്ചിന്റെ അടുത്ത് ഇസ്ലാം അപ്പൊ ചുരുക്കം പറയാം അതിങ്ങനെ പറഞ്ഞിട്ട് ഔസുല്ലാലവിന്റെ സാന്നിധ്യം വേണേ സാന്നിധ്യം വേണേ ഇങ്ങനെ പതിനൊന്ന് തോട്ടം പറയണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് കിഴക്കോട്ട് പതിനൊന്ന് മണി നടക്കണം കുടുങ്ങി അവിടെ പറഞ്ഞ് ഇറാഖിന്റെ വാസിക്ക് ആവന്റെ കിട്ട വലത്ത് ഭാഗത്തേക്ക് ഇനിയിപ്പത് തിരയണം ഇവൻ വേറെ ഒന്നും ചിന്തിക്കണ്ട ഇപ്പൊ കിഴക്കോട്ടാ നടക്കണ്ടത് ഓരോ കാലടിയിലും യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ യാ ജീലാനി എന്ന് പറയുകയും വേണം കുറച്ച് എളുപ്പ വ്യത്യാസമൊന്നുമില്ല ഇതന്നെ പറഞ്ഞാൽ മതി യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ യാ ജീലാനി അബ്ദുൽ ഖാദർ ഷെയ്ഖേ യാ ജീലാനി അവരുകളെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിക്കാം അതിനുശേഷം മൂന്ന് പ്രാവശ്യം ഈ പറയുന്ന പദ്യം മടക്കി ചൊല്ലണം ഇനിയൊരു പദ്യം ഉണ്ട്. പദ്യം ബൈഹാട്ടാക്കണം കുറച്ച് ബൈഹാട്ടാക്കാനുള്ള കഴിവൊക്കെ വേണം ഇനി ഒരു ഒരു കവിതാവാസനയൊക്കെ വേണം ഷെയ്ഖ് ഉത്തരം ചെയ്യണേ ആ എന്താ പദ്യം أيدركني ضيم وأنت ذخيرتي وظلام في الدنيا وأنت نصيري وآر على راعي الحمى وهو في الحمى إذا ضل في البيداء قال بعيري എന്തായാലും പറയണെന്നറിയോ എന്റെ കരുതൽ ധനം രക്ഷാകർത്താവ് എന്റെ രക്ഷാകർത്താവ് അങ്ങായിരിക്കുമ്പോൾ എനിക്കുണ്ടോ വല്ല ദ്രോഹവും ഏൽക്കുന്നു ചെയ്തേ അങ്ങന്റെ രക്ഷാകർത്താവായിരിക്കും ഞാൻ എന്തിനു പേടിക്കണം നിങ്ങൾ സഹായിയായിരിക്കുമ്പോൾ ദുനിയാവിൽ ഞാൻ ആക്രമിക്കപ്പെടുകയോ അങ്ങന്റെ സഹായിയായിരിക്കേ ഞാൻ ഈ ദുന്യാവിൽ ആക്രമിക്കപ്പെടുകയോ അതൊരിക്കലും ഇല്ലേ ഇല്ല ഉണ്ടാവുകയേ ഇല്ല وار على راعي الحمى وهو في الحمى إذا ظل في البيداء قال بعيري ഒരു കാട് ഒരു ഫോറസ്റ്റ് കാവൽക്കാരനായ ഇടയൻ ആ സങ്കേതത്തിൽ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹം മേക്കുന്ന ഒരു ഒട്ടകത്തിന്റെ കയറെങ്കിലും ആ വനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ആ ഇടയൻ ഒരു പോരായ്മയല്ലേ അതിനാൽ ആ അപമാനം വരാൻ അവൻ ഇടവരുത്തുകയില്ല അതുപോലെ അങ്ങന്റെ രക്ഷകനായിട്ടുണ്ടായിരിക്കുമ്പോൾ എനിക്ക് വല്ല ആപത്തും വരുന്നത് നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റിയില്ല എന്ന് കാരണം നിങ്ങൾക്ക് അപമാനാവില്ലേ അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല ചെയ്തേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിനെ മൂന്ന് പ്രാവശ്യം മതി ചെയ്യണം തീർന്നിട്ടില്ല ഇനി പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണത് എന്റെ യജമാനരെ അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദർ ജീലാനിയെ വിമതതിക്ക വകയാസത്തിക്ക അതിരിക്കിനി അങ്ങയുടെ രക്ഷയും സഹായവും കൊണ്ട് എന്നെ കരകയറ്റേണമേ എന്ന് അപേക്ഷിക്കണം എന്നങ്ങോട്ട് കഴിഞ്ഞു നോക്കി നിങ്ങൾ മരിച്ചവർ കേൾക്കുന്നു സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇതാണ് സ്ഥാപിച്ചുറപ്പിക്കാൻ വേണ്ടിയാണ് മരിച്ചവർ കേൾക്കും സഹോദരന്മാർ ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അഷറഫുൽ അൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ആയത്തുകൾ ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم من دعائهم غافلون وإذا هشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين ഖിയാമത്തിനാൾ വരേക്കും ഉത്തരം ചെയ്യാൻ വിളിച്ചാൽ ഉത്തരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ വിളിച്ച് തേടുന്നവരെക്കാൾ വഴിവഴച്ചവൻ വേറെ ആരുണ്ട് അവൻ പരലോകത്തെത്തിയാൽ നിന്യമായി നരകത്തിയിലല്ലേ പ്രവേശിക്കാൻ പോകുന്നത് റബ്ബ് പറഞ്ഞില്ലേ നിങ്ങളവരെ വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല ഇനി കേട്ടുവെന്ന് ആരെങ്കിലും ഇതേപോലെ വല്ല ദുർവ്യാഖ്യാനങ്ങളും കൊണ്ടുവന്ന് സമർപ്പിച്ച് സ്ഥാപിച്ചാൽ തന്നെയും എന്തിനാടോ കേൾപ്പിച്ചത് ഉത്തരം കിട്ടാനല്ലേ എന്തെങ്കിലും ഇങ്ങ് പ്രതീക്ഷിച്ചിട്ടല്ലേ അങ്ങ് വിളിച്ചത് അത് നടപ്പില്ലെങ്കിൽ പിന്നെ നിന്റെ വിളി കൊണ്ടെന്താ കാര്യം വലവു സമീവു അതാറത് പറഞ്ഞത് ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല അള്ള പറയുന്നു അവര് കേൾക്കില്ലെന്ന് കേട്ടുവന്ന് വന്നാലും ഇനി ഉത്തരം ചെയ്യില്ലെന്ന് റബ്ബ് പറയുമ്പോ ആ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കള്ളക്കഥകള് കള്ളക്കഥകൾ സമൂഹത്തിന്റെ മുമ്പാകെ നിരത്തി വെച്ചിട്ട് മരിച്ചവരെ കൊണ്ട് കേൾപ്പിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് ചെറുക്ക് ചെയ്യിപ്പിക്കാനൊരുങ്ങുന്ന സഹോദരന്മാര് അന്നലക്ക് ജനങ്ങളെ കൂട്ടുപിടിക്കുന്ന അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ എന്തുമാത്രം അബദ്ധമാണ് എന്തുമാത്രം ദ്രോഹമാണ് എന്തുമാത്രം അപരാധമാണ് ഈ പവിത്രമായ ദീനുൽ ഇസ്ലാമിന്റെ നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ മരിച്ചുപോയവർ കേൾക്കും മനതലക്കാണ് അവരെ വിളിച്ചുകൊണ്ടി തേടുന്നത് അതിന് ഇസ്ലാമിൽ രേഖയില്ല കേൾക്കില്ലെന്നതിനാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ വളരെ സവിസ്തരം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അള്ളാഹു സുഹാനുഭവത്താലയുടെ ഈ പവിത്രമായ ഈ തൗഹീദ് അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ കാരണമായി പറഞ്ഞെടുത്തും അവൻ മരിക്കാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളോട് സഹോദരന്മാരെ നമ്മൾ ഉപദേശിക്കുക അവർക്ക് നമ്മൾ ഒരു കേസറ്റെങ്കിലും എത്തിക്കുക അവർക്ക് നമ്മൾ ഈ സന്ദേശം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സുഹൃത്തുക്കളെ അള്ള പറഞ്ഞിട്ടുണ്ട് ലാ യസ്മഴു ദുആക്കും നിങ്ങളെ വിളി അവർ കേൾക്കില്ല കേട്ടുവന്ന് വന്നാലും ഉത്തരം ചെയ്യില്ലെന്ന് റബ്ബ് ഖുർആാനിലാ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ എല്ലാ മുഫസിരീങ്ങളും അർത്ഥം കൊടുത്തത് എന്നിട്ട് ഈ വാറോലകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ പഴപ്പിക്കരുതേ എന്ന് ജനങ്ങളോട് പറയണം അത് നമ്മൾ മനസ്സിലാക്കണം അന്നലക്ക് തന്നെ ദീനുലിസ്ലാമിന്റെ യാദർശ്യത നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി സഹോദരന്മാരെ ഈ വിഷയത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ന്യായം പറയുന്ന ആളുകൾ അവർക്ക് മറഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും അറിയുമെന്ന ഒരു വാദമാണ് ഉന്നയിക്കാറുള്ളത് അതുകൊണ്ട് മരിച്ചുപോയിട്ടുള്ള അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കുമൊക്കെ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ മറഞ്ഞ കാര്യങ്ങൾ ആർക്കാണ് അറിയാൻ സാധിക്കുക എന്നൊക്കെ വിശാലമായി നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് അത് നമുക്ക് ഇൻഷാള്ള അടുത്ത ക്ലാസ് മുതൽ ചർച്ച ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാനഹുവ താല അവന്റെ ദീരുൽ ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആാനിന്റെയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനും അതിൽ നമ്മെ ആഹ്വാനം ചെയ്തിട്ടുള്ള വിശ്വാസ ആദർശങ്ങൾ അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകുവാനും നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാകട്ടെ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم ربنا لا تؤاخذنا ان نسينا او اخطانا توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته